അധ്യായം രണ്ട് അയ്യോ യഹോവ സിയോൻ പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചതെങ്ങനെ അവൻ ഇസ്രയേലിന്റെ മഹത്വം ആകാശത്തു നിന്ന് ഭൂമിയിൽ ഇട്ടുകളഞ്ഞു തന്റെ കോപദിവസത്തിൽ അവൻ തന്റെ പാദപീഠത്തെ ഓർത്തതുമില്ല കർത്താവ് കരുണ കാണിക്കാതെ യാക്കോബിന്റെ മേച്ചിൽപ്പുറങ്ങളെയൊക്കെയും